ഇന്നലെ നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഒന്ന് രണ്ട് ഹദീസുകൾ പറയുകയാണ് ബഹുമാനപ്പെട്ട നൂർഫൈസി ഉസ്താദ് എത്തുന്നത് വരെ ബഹുമാനപ്പെട്ട ഇമാം അബു യാല തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു ഹസേൻ ഗോത്രത്തിലുള്ള ഒരാൾ വന്ന് നബിയോട് ഒരു ചോദ്യം ചോദിച്ചു അതിങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകളും അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം വന്നുകൊണ്ട് നബി സല്ലാ അലൈഹി സ്വലം തങ്ങളോട് ആ റസൂലല്ല അയ്യല്ല മാലി അഹബു ഇല്ലല്ല ഏത് കർമ്മമാണ് പ്രവാചകരെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി ആ ചോദ്യം ചോദിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളോട് വന്നിട്ട് അന്തല്ലതി തജമു അന്നക്ക റസൂലുള്ള നിങ്ങളാണോ പ്രവാചകത്വം വാദിച്ച് വന്നയാൾ എന്ന് ചോദിച്ചു നിങ്ങൾ നബിയാണെന്ന് വാദിക്കുന്നയാളാണോ നബി സല്ലാസ് ഞങ്ങൾ പറഞ്ഞു നാം അതെ ഞാൻ പ്രവാചകൻ തന്നെയാണ് അപ്പോഴാണ് അദ്ദേഹം ചോദിച്ചത് ഏത് കർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു അല്ലേ ഇമാനുബില്ല അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം കോലാപ്പയാള് വീണ്ടും ചോദിച്ചു യാ റസൂലല്ല സുമ്മ പിന്നെ ഏതാണ് അപ്പോൾ തങ്ങൾ പറഞ്ഞു കാല സുലത്തുർ റഹിമി കുടുംബ ബന്ധം ചേർക്കലാകുന്നു വീണ്ടും അയാൾ ചോദിച്ചു സുമ്മമ പിന്നെ ഏതാണ് അപ്പോൾ തങ്ങൾ പറഞ്ഞു സുമ്മൽ അമ്രുബിൽ മാറൂഫി വെന്നഹിയു അനിൽ മുങ്കരി പിന്നെ നന്മ കൽപ്പിക്കലും തിന്മ തടയലുമാകുന്നു വീണ്ടും അദ്ദേഹം ചോദിച്ചു യാ റസൂലല്ല സുമ്മമ പിന്നെ ഏതാണ് പ്രവാചകരെ ഇതിന്റെ ശേഷം അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്ന കാര്യം ഒന്നാമത് പറഞ്ഞത് അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അള്ളാഹുവിന് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്നാണ് അഥവാ വിശ്വാസമുണ്ടെങ്കിലേ ഇതിന്റെ ശേഷം പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകാര്യമാവുകയുള്ളൂ എന്ന് ചുരുക്കം അപ്പൊ ഒന്നാമത് അള്ളാഹുവിലും മറ്റു വിശ്വസിക്കേണ്ട കാര്യങ്ങളിലും വിശ്വാസമുണ്ടായിരിക്കണം ഈമാൻ ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം ഒരാൾക്ക് ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അഥവാ ഉമ്മനായ മനുഷ്യൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ പറയുന്നത് സുലത്തുർ റഹിമി എന്നാണ് അപ്പൊ ഒരാൾ മുസ്ലിമായാൽ ഉമ്മനായാൽ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കർമ്മമാകുന്നു കുടുംബ ബന്ധം ചേർക്കുക കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുക ആ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അവരെ സഹായിക്കുക അവരോട് എപ്പോഴും സംവദിച്ചുകൊണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും അവരുമായി കൂടിയാലോചന നടത്തുക കാര്യങ്ങളിലൊക്കെ അവരെ ബന്ധപ്പെടുത്തുക ഇങ്ങനെ ആ ബന്ധം കൂടുതൽ രൂഢമൂലമാക്കുന്നതിനു വേണ്ടി ദൃഢവൽക്കരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളത് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമാണ് അഥവാ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാകുന്നു പിന്നെയാണ് നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞത് അമ്രുബിൽ മാറൂഫി വൻ നഹിയു അനിൽ മുങ്കരി അല്ല അമ്രുബിൽ മാറൂഫി വൻ നഹിയു അനിൽ മുങ്കരി നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുന്നതിന്റെ മുമ്പേ അയാളുടെ കുടുംബത്തിൽ അയാള് നന്മ പ്രവർത്തിക്കുന്നവനായിരിക്കണം എന്ന് കാരണം ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായത് നബിസല്ലാ അലിസ്ലാങ്ങൾ എണ്ണിയത് സുരത്തുർ റഹിമാണ് അത് കഴിഞ്ഞിട്ടാണ് അമ്രുബിൽ മാറൂഫും നഹിമനിൽ മുങ്കറും പറയുന്നത് അതുകൊണ്ട് തന്നെ മോമിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റുള്ളവരെ നന്മ ഉപദേശിക്കുകയും അവരുടെ തിന്മ വിലക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ മുമ്പേ അയാൾ സ്വയം തന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആ പ്രവർത്തനം തുടങ്ങിയിരിക്കണം അഥവാ കുടുംബത്തോട് നല്ല രീതിയിൽ പ്രവർത്തന പ്രവർത്തിക്കണം കുടുംബത്തിന്റെ ആ ബന്ധം ദൃഢവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്നിട്ടാണ് അയാൾക്ക് മറ്റുള്ളവരോട് കൽപ്പിക്കാൻ പോലുമുള്ള ബാധ്യത അല്ലെങ്കിൽ അവകാശമുള്ളൂ എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ അപ്പൊ നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസ് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന്റെ മുമ്പ് നാം നമ്മുടെ കുടുംബത്തിൽ ഉള്ള ബന്ധം ഏത് രീതിയിലാണ് എന്ന് പരിശോധിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കുടുംബത്തോട് നാം ഏത് രീതിയിൽ വർത്തിക്കുന്നു കുടുംബത്തോട് പിണഞ്ഞു നിൽക്കുന്ന ഒരാൾ കുടുംബത്തിന് നൽകേണ്ട അവകാശങ്ങൾ നൽകാത്ത ഒരാൾ കുടുംബത്തോട് മാന്യമായി പെരുമാ മാന്യമായി പെരുമാറാത്ത ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദൈവാരംഗത്ത് നിൽക്കാനുള്ള അവകാശമില്ല എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് വളരെയേറെ ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ നമ്മളൊക്കെ സാധാരണഗതിയിൽ അതിനെ അതിനെ മനസ്സിലാക്കും എന്നാൽ പിന്നെ ഇനി വയലുപറയാനൊന്നും പോണ്ട ആരോടും ഉപദേശിക്കൊന്നും വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കും അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് ഉപദേശിക്കുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു പക്ഷെ അതിന്റെ മുമ്പ് ഞാൻ ഉപദേശിക്കാൻ അർഹത നേടിയിരിക്കണം ഒരാൾക്ക് ഒരാളുടെ ഒലു പോയി എന്ന് വിചാരിക്കുക അല്ല പിന്നെ ഞാൻ ഒലുവെന്ന് ഒല്ലില്ലാതെ നിസ്കരിക്കാൻ പറ്റൂല നിസ്കരിക്കുന്നതിന്റെ മുമ്പ് അയാൾ ശുദ്ധിയുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഇനി നിസ്കരിക്കണ്ട എനിക്ക് ശുദ്ധില്ലല്ലോ ഇനി നിസ്കരി മറിച്ച് അയാൾ ഒലു ഉണ്ടാക്കണം അയാൾ ശുദ്ധീകരണം നടത്തണം എന്നിട്ട് വേഗം നിസ്കരിക്കാൻ റെഡിയാകണം എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കടമ എന്ന് പറയുന്നത് അയാൾ അയാൾ പാലിക്കേണ്ട കടമകളെല്ലാം പാലിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്രയും പെട്ടെന്ന് വരികയും അതിനുശേഷം അയാൾ അമ്രും ബിൽ മാറൂഫ് നഹിയുണ്ണനിൽ മുങ്കർ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നിരതനാവുകയും വേണം എന്ന് തന്നെയാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത് അള്ളാഹു തല തൗഫീക്ക് ചെയ്യട്ടെ പിന്നെ അയാൾ സല്ലാ അലൈഹി സ്വലം തങ്ങളോട് ചോദിക്കുന്നത് അയ്യില്ലാമാലി അബുഹലുല്ല അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള കാര്യമാണ് ഏതാണ് റസൂലെ അള്ളാഹു താലാക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള കാര്യങ്ങൾ ഏതാണ് കാല തങ്ങൾ പറഞ്ഞ ലിഷറാക്കുബില്ല അള്ളാഹുവിനോട് അവന്റെ ദാത്തിലോ അഫ്വാലിലോ സിഫാത്തിലോ പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കലാണ് അള്ളാഹുവിന് ഷിർക്ക് ചെയ്യലാണ് അള്ളാഹുവിന്റെ ദാത്ത് പോലുള്ള ദാത്ത് ആർക്കെങ്കിലും ഉണ്ട് അള്ളാഹുവിന്റെ സിഫത്ത് പോലുള്ള സിഫത്ത് മറ്റാർക്കെങ്കിലും ഉണ്ട് അള്ളാഹുവിന്റെ അഫ്വാല് പോലുള്ള അഫ്വാല് മറ്റാർക്കെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ ഷിർക്ക് ചെയ്തവനായി അള്ളാഹുവിൽ പങ്കുചേർത്തവനായി അതൊരിക്കലും അള്ളാഹു തല ഇഷ്ടപ്പെടാത്തതാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യവും അതാണ് അപ്പൊ അള്ളാഹുവിന് ഷിർക്ക് ചെയ്യുക അള്ളാഹുവിന്റെ പോലുള്ള സർവാധികാരിയായ എല്ലാ വസ്തുക്കളെയും ഇല്ലായ്മയിൽ നിന്ന് പടക്കാൻ സാധിക്കുന്ന എല്ലാറ്റിനെയും അതിന്റെ ഒടു തുടക്കവും ഒടുക്കവും കൃത്യമായി അറിയുകയും അതനുസരിച്ച് അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന എല്ലാറ്റിനും അനിവാര്യമായ ആവശ്യമായ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എല്ലാ തരത്തിലുള്ള കഴിവും ഉള്ളവനായ മറ്റൊരു ശക്തി അള്ളാഹുവിനെ പോലെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിനെ കോപിപ്പിച്ചവനാണ് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെപ്പോലെ പ്രവർത്തിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കും അള്ളാഹുവിനെ പോലെ സഹായിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിനെ പോലെ കരുണ ചെയ്യാൻ മറ്റൊരാൾക്ക് സാധിക്കും എന്ന് വിശ്വസിച്ചാൽ അള്ളാഹുത്താലയെ പോലെ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാൻ മറ്റേതെങ്കിലും ഒരു ശക്തിക്ക് സാധിക്കും എന്ന് വിശ്വസിച്ചാൽ അവൻ ഷിർക്ക് ചെയ്തവനാണ് അള്ളാഹുവിനെ കോപിപ്പിച്ചവനാണ് ആ പ്രവർത്തനം കൊണ്ട് അവൻ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കോപത്തിന് പാത്രീഭൂതനായി ആയിരിക്കുകയാണ് ഇത് അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ സുഖത്ത് പോലെ അള്ളാഹു റഊഫാണ് അള്ളാഹു താല റഹീമാണ് അള്ളാഹു താല മുത്തക്കല്യമാണ് സംസാരശേഷിയുള്ളവനാണ് അള്ളാഹു താല സംസാരിക്കുന്നവനാണ് അള്ളാഹു താല കാതിറാണ് അള്ളാഹു താല അലീമാണ് ഇങ്ങനെ ഒരുപാട് സുഫത്തുകൾ അള്ളാഹുവിന് വാജിബായ ഇരുപത് സുഫത്തുകൾ ആ ഇരുപത് സുഫത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അതേ അർത്ഥത്തിൽ മറ്റൊരു ശക്തിക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ തീർച്ചയായും അവൻ ഷിർക്കു ചെയ്തവനാണ് അവൻ അള്ളാഹുവിനെ കോപിപ്പിച്ചവനാണ് അപ്പൊ സുന്നികളെ സംബന്ധിച്ചിടത്തോളം നമ്മള് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടാമെന്ന് വിശ്വസിക്കുന്നവരാണ് പക്ഷേ അതൊരിക്കലും അള്ളാഹുവിന്റെ സഹായത്തിന്റെ അർത്ഥത്തിലുള്ള സഹായമല്ല അള്ളാഹുത്താല സഹായം എന്നതിന്റെ ഉറവിടം തന്നെ അള്ളാഹുവാണ് നമ്മൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് മമ്പുറത്ത് തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടുക എന്ന് പറയുന്നത് ഒരിക്കലും അള്ളാഹുവിനോട് സഹായം തേടുന്നത് പോലെയല്ല മറിച്ച് അള്ളാഹു സുബാനഹുവത്താല സഹായത്തിന്റെ ഉറവിടമാണ് മുഹീദ്ദീൻ ഷെയ്ഖ് സഹായിക്കുന്നത് അള്ളാഹുത്താല നൽകിയ സഹായം കൊണ്ട് മാത്രമാണ് ഒരിക്കലും സഹായത്തെ സൃഷ്ടിക്കാനുള്ള കഴിവ് മുഹീദ്ദീൻ ഷെയ്ഖിനില്ല അള്ളാഹുത്താലയാണ് എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അള്ളാഹു സൃഷ്ടിച്ച സഹായത്തിന്റെ ചെറിയൊരു അംശം മാത്രമാണ് മൊഹീദ്ദീൻ ഷെയ്ഖിന് കൊടുത്തിട്ടുള്ളത് ആ കൊടുത്തതിൽ നിന്നാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് നമുക്ക് നൽകുന്നത് ഇങ്ങനെ ഓരോ സിഫത്തിനെ സംബന്ധിച്ചും ഓരോ കഴിവിനെ സംബന്ധിച്ചും സൃഷ്ടികളുടേത് അള്ളാഹുത്താല കൊടുത്തത് മാത്രമാണ് അതിൽ നിന്നാണ് നമ്മൾ സഹായം ചോദിക്കുന്നത് അത് ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും ചോദിക്കാം മരിച്ചവരിൽ നിന്നും ചോദിക്കാം കാരണം സഹായം എല്ലാവരും ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവനും ചെയ്യുന്നത് മരിച്ചവനും ചെയ്യുന്നത് അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ ജീവിത മരണ വ്യത്യാസങ്ങളില്ല നമ്മൾ പറഞ്ഞു വന്നത് ഷിർക്ക് തൗഹീദിനെ കുറിച്ച് വിശദമായ ഒരു ചർച്ചയല്ല മറിച്ച് അള്ളാഹുവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സുഖത്തിലോ ഫിയലിലോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലോ ആർക്കെങ്കിലും പങ്കുണ്ട് ഷിർക്കത്തുണ്ട് എന്ന് വിചാരിച്ചാൽ അവൻ ഷിർക്ക് ചെയ്തവനായി അതാകുന്നു അള്ളാഹുവിന് ഏറ്റവും കോപമുണ്ടാക്കുന്ന കാര്യം എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചോദ്യം ചോദിച്ച സഹാബി വര്യനോട് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി കാല അയാൾ വീണ്ടും ചോദിച്ചു യാ റസൂലല്ല സുമ്മമ പിന്നെ ഏത് കാര്യമാണ് അള്ളാഹു താലാക്ക് വലിയ കോപുണ്ടാക്കുന്ന കാര്യം അപ്പൊ അള്ളാഹുവിന് ഷെർക്ക് ചെയ്യുക എന്നുള്ളത് അള്ളാഹ്ക്ക് വലിയ കോപമുള്ള കാര്യമാണ് പിന്നെ ഏറ്റവും കോപമുണ്ടാക്കുന്നത് ഏതാണ് അതിനോട് അടുത്തു കിടക്കുന്നത് ഏതാണ് കാല തങ്ങൾ പറഞ്ഞു സുമ്മ കത്തിയ തുറഹമി പിന്നെ കുടുംബബന്ധം മുറിച്ചു കളയുക എന്നുള്ളതാണ് കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് ഷെറുക്കിനോട് തൊട്ടു നിൽക്കുന്ന ദോഷമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ചത് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് ഈമാനിനോട് ചേർന്ന് നിൽക്കുന്ന ഗുണം ആയതുപോലെ സൽക്കർമ്മമായതുപോലെ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഘടകവിരുദ്ധമായ ഷിർക്കിനോട് ചേർന്ന് നിൽക്കുന്ന മഹാപാപ പാപമാകുന്നു പാതകമാകുന്നു എന്നാണ് ഇവിടെ ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അദ്ദേഹം പറയുന്നു പുൽത്തു ഞാൻ റസൂലുല്ലാനോട് ചോദിച്ചു യാ റസൂലല്ലാ സുമ്മമ പിന്നെ ഏതാണ് അള്ളാഹുവിന് ഏറ്റവും കോപമുണ്ടാക്കുന്ന കാര്യം അപ്പൊ തങ്ങൾ പറഞ്ഞു തുമ്മൽ അമ്രുബിൽ മുങ്കരി വന്നഹിവനിൽ മാറൂഫി പിന്നെ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കലാകുന്നു ഒരാളോട് അതിന് കൽപ്പിക്കലാകുന്നു അതുപോലെ തന്നെ നല്ല കാര്യം ചെയ്യുന്നവരെ മുടക്കലുമാകുന്നു അപ്പൊ നല്ല കാര്യം ചെയ്യുന്നവരെ മുടക്കുക എന്നുള്ളതും ചീത്ത കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുക പ്രേരിപ്പിക്കുക എന്നുള്ളതും അള്ളാഹു സുബാനഹുവത്താലാക്ക് ഏറ്റവും കോപമുണ്ടാക്കുന്ന കാര്യമാകുന്നു ഷിർക്കിനോട് അടുത്തു നിൽക്കുന്നതാണ് കുടുംബബന്ധം മുറിച്ചു കളയുക എന്നുള്ളത് അതിനോട് അടുത്തു നിൽക്കുന്നതാണ് ചീത്ത കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നല്ല കാര്യം ചെയ്യുന്നവരെ മുടക്കുക എന്നുള്ളതും അതിന്റെ അടുക്ക് ഒരു കുട്ടിക്ക് സംശയം മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് പോലെ എന്താ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുവിനെ വിളിക്കാത്തത് അത് നിങ്ങൾക്ക് ആരെ വേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് അബൂബക്കർ റതി അള്ളാഹുവിനെ വിളിക്കണോ വിളിക്കാം അബൂബക്കർ റതി അള്ളാഹുവിനെ വിളിക്കണോണ്ട് ഇതേ അർത്ഥത്തിൽ തവസ്സുലാക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇസ്തിഹാസ നടത്തുന്നത് കൊണ്ട് സുന്നത്തി വൽ ജമാഅത്തിന് യാതൊരു കുഴപ്പമില്ല പക്ഷെ നേരത്തെ ഇവിടെ ഒരു ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാനായ മൊഹീദ്ദീൻ ഷേഖ് തങ്ങള് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതോ ഞാൻ വേറെ എല്ലായിടത്തും പറഞ്ഞാണെന്ന് അറിയില്ല മൊഹീദ്ദീൻ ഷേഖ് തങ്ങള് അവരെ വിളിക്കണം എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്നെ ആയിരം വട്ടം വിളിച്ചാൽ ഞാൻ അവൻ ഉത്തരം നൽകാമെന്ന് മഹാനായ ഷെയ്ഖ് ജീലാനി തങ്ങൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിലാണ് മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വിളിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റതിയല്ലാഹു എന്ന് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകാന്ന് പറഞ്ഞതായിട്ട് നമുക്കറിയില്ല അങ്ങനെ ഒരു വിവരം ലോകത്തിന് കിട്ടിയതായിട്ട് അറിയില്ല എന്നാൽ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞതായിട്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഒമയുനാദിസുമി അൽഫം ബി ഹൽവത്തിഹി ആരെങ്കിലും ഒറ്റക്കിരുന്നു കൊണ്ട് വിജനമായ ഒരവസ്ഥയിൽ എന്നെ ആയിരം പ്രാവശ്യം വിളിച്ചാൽ അജബുത്തുഹു മുസരി അൻ മിന്നജലി ദാവത്തിഹി അവൻ വിളിക്കുന്നത് കാരണമായി ഞാൻ അവൻ ഉത്തരം നൽകാമെന്ന് മഹാനായ ജീലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിലാണ് നമ്മൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് യാ യാ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കാനുള്ള കാരണം അതാണ് അങ്ങനെ ആയിരം വട്ടം വിളിച്ചാൽ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങള് ഇജാബത്ത് നൽകാം അഥവാ അള്ളാഹു നൽകുന്ന സഹായം കൊണ്ട് സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിലാണ് വിളിക്കുന്നത് സിദ്ദീഖുൽ അക്ബർ യാതൊരു കുഴപ്പമില്ല സുന്നത്തിയമായത്തിന്റെ വിശ്വാസം സിദ്ദീഖ് റതി അള്ളാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റതി അള്ളാഹു അൻഹുവും ഉസ്മാൻ ബിൻ അഫ്സാൻ റതി അള്ളാഹു അനും അലി ബിൻ അബി താലിബ് റതി അള്ളാഹു അനും അതുപോലെ എല്ലാ എല്ലാ സഹാബത്തും അള്ളാഹുവിന്റെ അടുക്കൽ മഹാന്മാരാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ സഹായിക്കാൻ കഴിവുള്ളവരുമാണ് എന്നത് എന്നത് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പക്ഷെ വിളിക്കുന്നതിന്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് അലിയുള്ളാവുന്നോ മറ്റു ഏതെങ്കിലും സഹാബികളോ അങ്ങനെ ആയിരം വട്ടം വിളിച്ചാൽ ഞാൻ മറുപടി നൽകാമെന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടതായി അറിവില്ല അതിന്റെ പേരിലാണ് അങ്ങനെ നമ്മൾ വിളിക്കാത്തത് അബൂബക്കർ അലി അള്ളാഹുവിന്റെ പേര് നേർച്ച നടത്തിയ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് നേർച്ച നടത്താവുന്നതാണ് മമ്പൃത്വങ്ങളെ പേരിൽ നിങ്ങൾ നേർച്ചയാക്കുന്നത് പോലെ അബൂബക്രതി അള്ളാഹുവിനെ പേരിൽ നേർച്ചയാക്കാം ഒരു കുഴപ്പമില്ല നേർച്ചയാക്കും അബൂബക്രതി അള്ളാഹുവിനെ പേരിൽ നേർച്ചയാക്കാനാണ് അബൂബക്രതി അള്ളാഹുവിനെ നേർച്ചയാക്കുകയല്ല മമ്പർത്തങ്ങളുടെ പേരിൽ നേർച്ചയാക്കുക നേർച്ച അള്ളാഹുവിനാണ് നമ്മൾ ഒരു മഹാന്റെ പേര് പറയുമ്പോൾ അവിടുത്തെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയും അവർക്കതിന്റെ പ്രതിഫലം ഹദിയ ചെയ്യാൻ വേണ്ടിയും ആണ് ഒരു മഹാന്റെ പേര് പറയുന്നത് അത് അബൂബക്കർ സിദ്ദീഖ് റതിയല്ലാവുന്നുമാകാം മറ്റേത് മഹാന്മാരുമാകാവുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല ഏതായിരുന്നാലും അത്തരത്തിലുള്ള ഒരു ചർച്ച നമ്മൾ ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഈ ക്ലാസ് വേറെ ഒരു രൂപത്തിലാണ് കൊണ്ടുപോകാറുള്ളത് ഒരു കുട്ടി അങ്ങനെ ചോദിച്ചത് കൊണ്ട് പറഞ്ഞു പോയതാണ് നാളെ ഇൻഷാല്ല ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻവരിയുടെ ക്ലാസ് സംബന്ധമായുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന രൂപത്തിൽ ഇവിടെ നടക്കുന്നും ഉണ്ട് അവിടേക്ക് ഇപ്പൊ ചോദ്യം ചോദിച്ച സഹോദരനെയും ബാക്കി എല്ലാവരെയും പിന്നെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുന്നു ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞതാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന് ഷെർക്ക് ചെയ്യുക എന്നത് അള്ളാഹുവിന് ഏറ്റവും കോപമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പിന്നീട് രണ്ടാമത്തെ കോപമുണ്ടാക്കുന്ന കാര്യമായി എണ്ണിയത് കുടുംബബന്ധം മുറിച്ചു കളയുക എന്നുള്ളതാണ് അപ്പോ നമ്മൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞാൻ ഓൻ ഒരുപാട് ഒരുപാട് ഗുണം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ എന്നെ തിരിഞ്ഞു കുത്തുകയാണ് അതുകൊണ്ട് ഇനി അവന് ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയാറുണ്ട് ചില ആളുകളൊക്കെ ഞാനാണോ അവനെ ഗൾഫ് കൊടുത്തത് ഞാനാണോ അവനെ ജോലിയാക്കി കൊടുത്തത് ഓനിപ്പുണ്ടായ മുതലിന്റെ ഒക്കെ കാരണക്കാരൻ ഞാനാണ് എന്നിട്ടിപ്പോ എന്നോട് നന്ദി കേട് കാണിക്കാൻ അതുകൊണ്ട് ഞാന് ഇനി അവനെ തിരിഞ്ഞു നോക്കൂല എന്ന് ചിലവർ പറയും വേറെ ചിലർ കുറച്ചും കൂടെ കട്ടിയുള്ള ആൾക്കാർ പറയും ഓന് ഞാൻ കാണിച്ചു കൊടുക്ക എന്ന് പറയും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒരു നന്മക്ക് കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു താല അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും ഒരു നന്മക്ക് നിങ്ങൾ കാരണക്കാരായിട്ടുണ്ട് എങ്കിൽ ആ കാരണം നിങ്ങൾ ഖിലാസോടുകൂടെയാണ് ആ സഹായം ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ഹസനാത്തിന്റെ മീസാനിൽ തീർച്ചയായും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ട് രണ്ടാമത് നിങ്ങൾ പറയുന്ന ഇനി ഞാൻ അവനെ സഹായിക്കില്ല എന്ന് പറയുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഞാൻ അവനെ അവന് കാണിച്ചു കൊടുക്ക എന്ന രീതിയിലുള്ള നിങ്ങളുടെ നയം കൊണ്ടുമൊക്കെ നിങ്ങൾ ചെയ്ത നന്മയുടെ പ്രതിഫലം നഷ്ടപ്പെടാൻ കാരണമാകുന്നു എന്നതാണ് നമ്മളിവിടെ കാര്യമായി മനസ്സിലാക്കേണ്ടത് കാരണം ഒരു അടിമക്ക് സഹായം മുറിക്കുക എന്നുള്ളത് അള്ളാഹുത്താല ഒരിക്കലും ഇഷ്ടപ്പെടൂല നമ്മളിവിടെ തന്നെ ഏത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാനായ സുദ്ദീഖുല്ലക്ബർ അള്ളാഹു അൻഹു മിസ്തഹിന് നൽകിയിരുന്ന സഹായങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചപ്പോ അതിന് അള്ളാഹു സുബാനഹുവത്താലെയാണ് മറുപടി പറഞ്ഞത് അലാ തുഹിബൂന ലക്കും നിങ്ങൾക്ക് അള്ളാഹുത്താല പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ എന്ന് അള്ളാഹു സുബാനഹുവത്താല മഹാനായ സുദ്ദീഖുല്ലക്ക് പ്രതി അള്ളാഹുവിനോട് ചോദിച്ചു സത്യത്തിൽ മിസ്തഹ് മഹാനായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ആളുകളുടെ കൂടെ നിന്നു എന്നത് വലിയ ഒരു പാതകം തന്നെയായിരുന്നു സുദ്ദേഖുൽ അക്ബർ അലി അള്ളാഹുവിന്റെ മകളായ ആയിഷ ബീവിയുടെ പേരിൽ അപരാധം പറയുന്നവരുടെ കൂടെ മിസ്തഹർ അലി അള്ളാഹു അനു നിന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വേദനയുണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നു എന്നിട്ട് പോലും സുദ്ദീഖ് അലി അള്ളാഹു അൻഹു അങ്ങനെ ഞാനിനി മിസ്തഹിനെ സഹായിക്കില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു താലയാണ് അതിന് മറുപടി പറഞ്ഞത് ആ സഹായം നിങ്ങൾ നിർത്തുകയാണോ അലാ തുഹിബൂന അയ്യാഹുഫിറുല്ലാഹു ലക്കും അള്ളാഹു താല നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന രൂപത്തിലാണ് അള്ളാഹു താല അതിനോട് ശ്രീകൃതി അള്ളാഹു അൻഹുവിനോട് പ്രതികരിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ റസൂലി സല്ലാ അലൈഹി വസല്ലമ തങ്ങൾ ഷിർക്കിനോട് ചേർന്നു നിൽക്കുന്ന പാതകമായിട്ടാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നതിനെ പറഞ്ഞത് മൂന്നാമത്തത് തിന്മ കൽപ്പിക്കുക എന്നുള്ളതും നന്മ തടയുക എന്നുള്ളതുമാണ് ഒരു നന്മ ചെയ്യാനുള്ള അവസരത്തെ നിഷേധിക്കുക എന്നുള്ളത് നല്ലത് ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് അത് ഇസ്ലാം വളരെ വലിയ പാതകമായിട്ടാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ കോപമുള്ള കാര്യങ്ങളിൽ പെട്ടതായിട്ടാണ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നല്ലത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതിന് ഒരുപക്ഷെ ഇസ്ലാം അതിനൊരു ശിക്ഷ നൽകുന്നില്ല കഴിയുന്ന നന്മ പ്രവർത്തിക്കാനേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നന്മ ചെയ്യുന്നവനെ തടയാൻ പാടില്ല നന്മ ചെയ്യുന്നവനെ തടയുക എന്നുള്ളത് വലിയ പാതകമായിട്ടാണ് അഥവാ ഷിർക്കിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ടാമത്തെ പാതകമായിട്ടാണ് മഹാനായ അഷ്റഫുൽ ഹൽക്ക് റസൂറുല്ലാഹി സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ടോ നൂർ ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയിക്കണം കേട്ടോ ഉസ്താദിന്റെ സമയമാണ് ഞാൻ ഉസ്താദ് എത്താത്തത് കൊണ്ട് ഇവിടെ മൈക്ക് ഇഞ്ഞു കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ടെടുത്തതാണ് മാനപ്പെട്ട അമീർ ശ്രദ്ധിക്കണം ആരെങ്കിലും ഫൈസ് ഉസ്താദ് ക്ലാസ്സിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ ക്ലാസ്സിൽ ഐ ഡി കാണുന്നുണ്ടല്ലോ സാറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ഒരുപാട് പി എം കിട്ടിയിട്ടുണ്ടാവും ഇപ്പോ ബഹുമാനപ്പെട്ട അമീറോ അൽവാഫി ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ സ്ഥലം വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ശബ്ദം കേട്ട ഒരു പക്ഷെ എന്നാൽ അങ്ങനെയാണ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ ഉസ്താദ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ സമയം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഉസ്താദ് വരുന്നത് വരെ ഞാൻ ഒരു ഹദീസും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത പ്രോഗ്രാമിലേക്ക് നീങ്ങാം മഹാനായ അബു അയ്യൂബ് റബി അള്ളാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസിന്റെ രത്ന ചുരുക്കം നമുക്ക് പറയാം നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു യാത്രയിലാണ് വഴിയിൽ വെച്ച് നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിന്റെ അടുത്തേക്ക് ഒരു ആറാബി നടന്നു വന്നു ഒരു ആറാബി നടന്നു വന്നിട്ട് നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഒട്ടകത്തിന്റെ അങ്ങോട്ട് പിടിച്ചു എന്നിട്ട് പറഞ്ഞു യാ റസൂലല്ലാ ഔ യാ മുഹമ്മദ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ അബു അയ്യൂബ് റബി അള്ളാഹു അൻഹുവിന് സംശയം ഇത് നബി അന്ന് യാ റസൂൽ അല്ലാന്നാണോ ആറാബി പറഞ്ഞത് അതല്ല യാ മുഹമ്മദ് എന്നാണോ പറഞ്ഞത് എന്ന് കൃത്യമായി ഓർമ്മല്ല ഏതായിരുന്നാലും അങ്ങനെ വിളിച്ചിട്ട് അഹബിറിനെ ബിമായു കരീബിനെ മിനൽ ജന്നത്തി വയുബാവുദിനെ മിനന്നാർ ഒരാള് നബി ഇങ്ങനെ യാത്രയിലാണ് നബിന്റെ ഒപ്പം ഏതാനും ആളുകളുണ്ട് ഒരാരാബിയിൽ നടന്നു വന്നിട്ട് നബിന്റെ ഒട്ടകത്തിന്റെ മൂക്കാരന് പിടിച്ചിട്ട് ചോദിച്ചു അല്ല റസൂലെ സ്വർഗത്തോട് എന്നെ അടുപ്പിക്കുകയും നരകത്തെ തൊട്ട് എന്നെ അകറ്റുകയും ചെയ്യുന്ന ഒരു പുണ്യകർമ്മം എനിക്ക് പഠിപ്പിച്ചു തരൂ കാല മഹാനായ അബു അയ്യൂബ് തങ്ങൾ പറയാണ് നബ്സല്ലാ അലൈഹി സ്വലം അല്ലെങ്കിൽ ലക്കത് ഹുദിയ എന്നാണ് പറഞ്ഞത് അവിടെയും റാവിക്ക് സംശയം ലക്കത് ഹുദിയ അയാൾക്ക് ഹിതായത്ത് ലഭിച്ചിരിക്കുന്നു ഇയാൾ നന്നാകണ കോലുണ്ട് എന്ന് സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഇയാൾ നന്നാകം വന്ന മാതിരിണ്ട് എന്നിട്ട് നബി അയാളിലേക്ക് തിരിഞ്ഞു ചോദിച്ചു കൈഫ കുൽത്ത എന്ത് നിങ്ങൾ ചോദിച്ചത് എന്താണ് നിങ്ങൾ ചോദിച്ചത് എന്തായിരുന്നു നിങ്ങളുടെ സംശയം കാല അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അബു അയ്യൂബ് റലി അള്ളാഹുവിന് പറയാണ് ഫആദഹ ആ അഹറാബി ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിച്ചു ഫക്കാലൻ നബി സല്ലാ അലൈഹി സ്വല്ലം അപ്പൊ നബി സല്ലാഹു നിങ്ങൾ പറയും എന്താ അഹറാബി ചോദിച്ചത് നബിയെ സ്വർഗത്തോട് എന്നെ അടുപ്പിക്കുകയും നരകത്തെ തൊട്ട് എന്നെ അകറ്റുകയും ചെയ്യുന്ന ഒരു കർമ്മം എനിക്ക് പഠിപ്പിച്ചു തരൂ എന്നാ പറഞ്ഞത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു വലാ ബിഹി വതസിലുർ റഹിമ എന്ന് പറഞ്ഞു ഈ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോടൊന്നും പങ്കു ചേർക്കാതിരിക്കുക നിസ്കാരം സ്വർണ്ണ നിസ്കാരം നിലനിർത്തുക സക്കാത്ത് കൊടുക്കുക ഒത്തസിലുർ റഹിമ നോക്കൂ നിങ്ങൾ ഈമാങ്കാരി അന്യ കൂട്ടത്തിലാണ് ഈമാൻ കാര്യം എണ്ണിപ്പടിപ്പിച്ചു കൊടുത്ത കൂട്ടത്തിലാണ് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നതിനെ ആറാബിക്ക് പഠിപ്പിച്ചു കൊടുത്തത് അപ്പോ അത് കേവലം ആരാബിക്ക് മാത്രം ബാധകമായ കാര്യവും അല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു കർമ്മത്തെക്കുറിച്ചാണ് നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോടൊന്നും ഷിർക്ക് ചെയ്യാതിരിക്കുക നിസ്കാരം നിലനിർത്തുക സക്കാത്ത് കൊടുക്കുക കുടുംബബന്ധം ചോർക്കുകയും ചെയ്യുക ഇവിടെ സക്ക നോമ്പിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല അതിനൊക്കെ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് അന്ന് നോമ്പും ഹജ്ജും നിർബന്ധമാക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നൊരഭിപ്രായവും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് സാധിക്കാത്തയാളായിരുന്നു എന്ന രൂപത്തിലൊക്കെ അതിനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക ഷിർക്ക് ചെയ്യാതിരിക്കുക നിസ്കാരം നിലനിർത്തുക ജക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ റഹിമ കുടുംബ ബന്ധം ചേർക്കുകയും ചെയ്യുക പിന്നെ നബിസ് പറഞ്ഞു ദയന്നാക്കത്ത നീ ഒട്ടകത്തെ കണ്ട് വിടുകയും ഞങ്ങൾ പോട്ടെ എന്ന് ഒട്ടകത്തെ വിട് ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു നബ്സല്ലാഹു അലഹി വസല്ലമ തങ്ങള് കുറച്ചങ്ങോട്ട് എത്തിയിട്ട് ഫലമ്മ പറ ആ അയറാബി അവിടെ നിന്ന് തിരിഞ്ഞു നടന്നപ്പോൾ പിന്തിരിഞ്ഞു പോയപ്പോൾ നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇൻ തമസ്സകബിമ ബിഹി ഞാനിപ്പോൾ പഠിപ്പിച്ച കാര്യം അയാൾ പ്രാവർത്തികമാക്കിയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് അഷറഫുൽ ഹൽക്ക് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു അപ്പോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ഷിർക്ക് ചെയ്യാതിരിക്കുകയും നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്താൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ വിശാലമായി പറഞ്ഞാൽ ഒരാൾ ഫറലായ കാര്യങ്ങൾ നിർവഹിക്കുന്നതോടുകൂടി അയാൾ കുടുംബബന്ധം ചേർക്കുന്ന ആ പരമപ്രധാനമായ കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അതുകൊണ്ട് അയാൾക്ക് സ്വർഗപ്രവേശം സാധ്യമാകും എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഫറലായ കാര്യങ്ങൾ നിർവഹിക്കുന്നതോടുകൂടി വിലക്കപ്പെട്ട കാര്യങ്ങൾ ഷിർക്ക് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയും അതോടൊപ്പം ഫറലായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുകയും ചെയ്താൽ അവൻ കുടുംബബന്ധം ചേർക്കുന്നവനാണെങ്കിൽ അതുകൊണ്ട് അവന് സ്വർഗപ്രവേശം സാധ്യമാകുമെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പൊ കുടുംബബന്ധത്തിന്റെ വളരെ മഹത്തരമായ സ്ഥാനമാനങ്ങളെ കുറിച്ചാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇനി ഒരു ഹദീസ് പറയുന്നത് ഐഷ ബീവിയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഇമാം അഹമ്മദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു റഹ്മത്തുല്ലാഹി അലൈഹി എന്താണ് നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു ഇന്നഹു മൻ റിഫ്ഖി ഫഖദ് മിൻ ദുനിയാ അല്ലാഹു സുബ്ഹാനഹു ദയ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദയാലുവാവുക എന്നുള്ള ദയ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദയ ഉള്ള ആൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇല്ലാത്തതിന്റെ ഉദാഹരണമാണ് നമ്മളോട് എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് നമുക്ക് പറ്റാത്തത് ചെയ്യുമ്പോൾ അതിന് പഴയ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് അവനെ പണ്ട് ചെയ്ത ഉപകാരങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് ഇങ്ങനെ അവനെ ഉപദ്രവിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുക എന്നുള്ളത് ദയയില്ലാത്തതിന്റെ അടയാളാണ് ദയ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹുവിന് അവരോട് കോപമാണ് എന്നാണ് കഴിഞ്ഞ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഈ ഹദീസിൽ മഹതിയായ ബിബി ഐഷ റബി അള്ളാഹു അൻഹയോട് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറയുന്നു ഇന്നഹു മൻ ആർക്കെങ്കിലും ദയയിൽ നിന്നുള്ള വിഹിതം അള്ളാഹു താല കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോ ഒരാൾ ദയാലുവാണെങ്കിൽ എന്ന് ചുരുക്കം ഫഖദ് ഊത്തിയ അല്ലാഹു മിൻ ഖൈരി ദുനിയാ വൽ ആഖിറ അവന് ദുന്യാവിലെയും ആഹുറത്തിലെയും എല്ലാ ഹൈറിനെയും അള്ളാഹുത്താല ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു അപ്പൊ ദയാലുവാവുക എന്നുള്ളത് രണ്ട് ലോകത്തും അവന് ഗുണം നേടിയെടുക്കാനുള്ള കാരണമാകുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദയ കാണിക്കാൻ സാധിക്കുക എന്നുള്ളത് ദുന്യാവിലെയും ആഹുറത്തിലെയും അവന് അള്ളാഹുത്താല നിശ്ചയിച്ചിട്ടുള്ള വിഹിതത്തെ പരിപൂർണമായും അവന് കൊടുത്തു എന്നതിന്റെ അടയാളമാകുന്നു കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതും സൽസ്വഭാവിയായിരിക്കുക എന്നുള്ളതും ഒരു റിപ്പോർട്ട് പ്രകാരം അടുത്തുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക അയൽപ്പക്കക്കാരോടും മറ്റും നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതും എന്നാണ് പറഞ്ഞത് ഒന്ന് ഹുസ്നുൽ ജുവാർ എന്നാണ് ഒരു റിപ്പോർട്ട് റാവിയുടെ ശക്കാണ് അല്ലെങ്കിൽ ഹുസ്നുൽ ഹുലുക്ക് എന്നാണ് പറഞ്ഞത് രണ്ടായിരുന്നാലും ആശയമൊന്ന് തന്നെയാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതും അയൽപ്പക്കക്കാരനോട് നല്ല സ്വഭാവത്തോടെ വർത്തിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ സൽസ്വഭാവിയാവുക എന്നുള്ളതും അത് വീട് നന്നാക്കുന്നതാണ് വീട് മാത്രമല്ല നാടും നന്നാക്കുന്നതാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് യു അമ്മിറാനിദ്ദിയാറ അതുപോലെ തന്നെ സൽസ്വഭാവിയായിരിക്കുക എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഓ വളരെ വലിയ നോക്കൂ നിങ്ങൾ എത്ര വലിയ ആശയമാണ് ഇമാറത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിന് പരിപാലനം എന്ന് പറയാറുണ്ട് അപ്പൊ വീടുകൾ പരിപാലിക്കപ്പെടുന്നതാണ് വീടിന് പരിപാലിച്ചു പറഞ്ഞ എന്താ അർത്ഥം പള്ളി പരിപാലിച്ചു പറഞ്ഞാൽ പള്ളിയുടെ എല്ലാ നന്മകളും പാലിച്ചുകൊണ്ട് അതിന് അതിന്റെ ഒരു വൃത്തികേടും പള്ളിയിലില്ലാതെ പള്ളിക്ക് വേണ്ട അവകാശം എന്ന് പറയുന്ന ഇബാദത്ത് ആ പള്ളിയിൽ കൃത്യമായി നിർവഹിക്കുക അപ്പോൾ ആ പള്ളി പരിപാലിച്ചു എന്ന് പറയാം അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ കേടുവരാതെ സൂക്ഷിക്കുകയും അറ്റകുറ്റപ്പണികളൊക്കെ യഥാസമയം കൃത്യമായി നടത്തുകയും പള്ളിയിൽ വല്ല നജസ് തുടങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അപ്പപ്പോൾ തന്നെ വൃത്തിയാക്കുകയും അതിലേറെ ആ പള്ളി എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടുവോ അഥവാ ഇബാദത്ത് എന്ന കർമ്മം അതിൽ കൃത്യമായി നിർവഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് പള്ളി പരിപാലിക്കപ്പെടുക എന്ന് പറയാം അതുപോലെ തന്നെ വീട് പരിപാലിക്കപ്പെടും എന്നാണ് ഇവിടെ നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറയുന്നത് എന്താണ് ഇവിടെ വീട് പരിപാ പരിപാലിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ വീടിനെ അള്ളാഹു സുബാനഹുവത്താല സമാധാനത്തിന്റെ കേന്ദ്രമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഇടങ്ങളായിട്ടാണ് വീടുകളെ അള്ളാഹുത്താല പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വീടുകൾ പരിപാലിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്നാണ് എന്തുകൊണ്ട് ഒരാൾ കുടുംബബന്ധം ചേർത്തിയാൽ അയാൾ സൽസ്വഭാവിയായാൽ അവന്റെ വീടിൽ അവന്റെ മാത്രമല്ല അവൻ ആരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവോ ആരോട് ബന്ധം കീപ്പ് ചെയ്യുന്നുവോ പുനഃസ്ഥാപിക്കുന്നുവോ അവരുടെയൊക്കെ ദിയാറായു അമ്മിറാനി ദിയാറാണ് പറഞ്ഞത് വീടുകൾ പരിപാലിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് അപ്പൊ വീടുകളിൽ ഉണ്ടാകേണ്ട സന്തോഷവും അതുപോലെ തന്നെ വീടുകളിൽ ഉണ്ടാകേണ്ട സമാധാനവും അതുകൊണ്ട് നിലനിർത്താൻ സാധിക്കുമെന്നാണ് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് സന്തോഷം പോയി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവൻ കുടുംബബന്ധം ചേർക്കാത്തതിന്റെയും അല്ലെങ്കിൽ അവന്റെ സ്വഭാവം മോശമായതിന്റെയും ഏതുകൊണ്ടായിരിക്കും എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോ ഒരാൾ കുടുംബങ്ങളോട് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ സ്വന്തം കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നു അപ്പൊ ഇങ്ങനെ മോശമായി പെരുമാറുമ്പോഴാണ് എന്തായിപ്പോ അടുത്ത കുടുംബ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് ഇങ്ങനെ മോശമായി പെരുമാറുമ്പോ എന്താ ഉണ്ടാവുക മോശമായി പെരുമാറും അപ്പൊ ഓൻ വന്നിട്ട് എന്റെ വീട്ടില് വന്ന് പ്രശ്നം ഉണ്ടാക്കും ഓന്റെ ഭാര്യ ബന്റെ ഭാര്യനോട് പ്രശ്നം ഉണ്ടാക്കും ഓന്റെ കുട്ടിയാള് ബന്റെ കുട്ടിയാളോട് പ്രശ്നം ഉണ്ടാക്കും ഇവന്റെ കുട്ടികൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല എന്നാൽ കുടുംബബന്ധം കീപ്പ് ചെയ്താൽ കൃത്യമായി ഇവരോടുള്ള ബന്ധം ദൃഢവൽക്കരിച്ചുകൊണ്ട് പോരുകയാണെങ്കിലോ അവന്റെ രണ്ടുപേരുടെയും വീട്ടിൽ സമാധാനം ഉണ്ടാകും രണ്ടുപേരുടെയും വീട്ടിൽ സന്തോഷം കളിയാടും രണ്ടുപേരുടെയും വീട് യഥാർത്ഥത്തിൽ വീട് എന്ന അർത്ഥത്തെ പരിപൂർണമാക്കി തരുന്ന രൂപത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നതാക്കി തീർക്കാൻ സാധിക്കും എന്ന് ഹബീബായ റസൂർല്ലാഹി നോക്കൂ നിങ്ങൾ എത്ര വലിയ ആശയമാണ് നബി സല്ലാ അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്ന അതോടൊപ്പം വയസീദാനിഫിൽ അഹ്മാരി അത് രണ്ടും ആയുസ്സിനെ ദീർഘിപ്പിച്ചു തരികയും ചെയ്യും കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതും സൽസ്വഭാവമാവ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ആയുസ് ദീർഘിപ്പിച്ചു തരും ആ സർവസ്വഭാവിയാകാന്ന് പറഞ്ഞ ഓന്റെ ഓന്റെ കൽബില് ആരോടും ഒരു ഒരു പകയും പോരുമൊന്നുമില്ലാതിരിക്കാനാണ് എന്നുവെച്ചാൽ ഓനെ യാതോ ഒരു ടെൻഷനുമില്ല ഈ ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് കുറെ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അറ്റാക്ക് ഉണ്ടാകുന്നത് ടെൻഷൻ വല്ലാതെ ഉണ്ടാവുമ്പോഴാണ് അതുപോലെ ഒരുപാട് അസുഖങ്ങൾ മനസ്സിന്റെ താളം തെറ്റൽ മൂലമാണ് ഉണ്ടാകുന്നത് മനസ്സ് താളം തെറ്റുന്നത് മനസ്സിന് സമാധാനം കുറയുമ്പോഴാണ് മനസ്സിന് സമാധാനം കുറയാനുള്ളത് അവന് മറ്റുള്ളവരോട് സമാധാനക്കേട് കാണിച്ചതിന്റെ ഫലമാണ് മറ്റുള്ളവരോട് സമാധാനക്കേട് കാണിക്കുമ്പോൾ ഒരിങ്ങട്ട് സമാധാനക്കേട് കാണിക്കും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അവനോട് അവന്റെ പല രോഗങ്ങൾക്കും കാരണം രോഗങ്ങളാണ് അവന്റെ ജീവിതത്തെ തകർത്ത് കളയുന്നത് അതുകൊണ്ട് തന്നെ നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറയുന്നത് കുടുംബ ബന്ധം ചേർക്കുക അതുപോലെ തന്നെ അയൽപക്കക്കാരോട് നല്ല രീതിയിൽ പെരുമാറുക സൽസ്വഭാവിയാവുക എന്നൊക്കെ ഉള്ളത് ആയുസ്സിനെ നീട്ടിത്തരുന്ന കാര്യമാണ് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഞാന് മൈക്കിലുണ്ടോ അതോ വേറെ ആരെങ്കിലുമാ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ ഉണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ബൈലക്സ് പ്രോബ്ലം എന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കൂട്ടത്തോടെ ഇങ്ങനെ കുറെ ആൾക്കാർ പോണവും കാണുന്നുണ്ട് അപ്പൊ ഏതായാലും അവസാനിപ്പിക്കാറായിട്ടുണ്ട് ഹദീസ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുക ഒരു ഹദീസ് ഇങ്ങനെ കുറെ ആയിപ്പോ പറയാൻ തുടങ്ങിയിട്ടില്ലേ രാഷ്ട്രീയക്കാർ പ്രസംഗിക്കണമാതിരി ഞാൻ നിർത്തുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തുടങ്ങും അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചെയ്യണത് അടുത്ത ഹദീസ് നമുക്ക് ഇങ്ങനെയാണ് മഹാമഹദിയായ ദുർറാ ബിൻ അബി ലഹബ് റബിയല്ലാഹു അൻഹ ബൂലഹബിന്റെ മകൾ ദുർറ എന്നവരെ തൊട്ടാണ് റിപ്പോർട്ട് അവർ പറയുന്നു ഞാൻ നബിസല്ലാ അലൈവലമ തങ്ങളോട് ചോദിച്ചു മൻ ഹൈറുന്നാസി ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് ഞാൻ ചോദിച്ചു നബിസല്ലാ അലൈവലമ തങ്ങൾ പറഞ്ഞു അത്തുക്കാഹും റബ്ബി ആളുകളിൽ അള്ളാഹുവിനെ കൂടുതലായി പേടിച്ചു ജീവിക്കുന്നവൻ ആരാണോ അവനാണ് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള മനുഷ്യൻ ജനങ്ങളിൽ വെച്ച് ഉത്തമനും അവൻ തന്നെയാകുന്നു അത്തുക്കാഹും റബ്ബി ആളുകളിൽ ആരാണോ അമ്മാനെ കൂടുതൽ പേടിക്കണത് അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ അപ്പൊ അള്ളാനെ കൂടുതൽ പേടിച്ചു നടക്കുന്ന ആളുകൾ ആരാണോ നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞല്ലോ അന അത്തുക്കാക്കും ലില്ലാഹി ഞാനാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാനെ പേടിക്കണോൻ നമ്മളെ കാലത്ത് നമ്മൾ പറയുന്നു ബഹുമാനപ്പെട്ട കണ്ണിയത്തുസ്താദ് നവറല്ലാഹു താല മർക്കദഹു ആമീൻ അള്ളാഹാൻ ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ച ഒരാളായിരുന്നു അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ച നമ്മുടെ കൺമുന്നിൽ ജീവിച്ച ഒരു മഹാരഥനായിരുന്നു മഹാനായ കണ്ണിയത്തുസ്താദ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാനവറുകൾ ഒരിക്കൽ കോഴിക്കോട്ട് നിന്നാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ബഹുമാനരായ ഉസ്താദുമാർ പറയുന്നത് കേട്ടതാണ് കോഴിക്കോട് നിന്ന് മുഷാവറായോഗം കഴിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പുറത്തേക്കിറങ്ങാണ് പുറത്തേക്കിറങ്ങിയപ്പോ ഒരു പാവം ഫക്കീർ വന്നുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ത് ബഹുമാനപ്പെട്ടവർ പോക്കറ്റിലുണ്ടായിരുന്ന നാലെണ്ണ എടുത്തു കൊടുത്തുനാ നാലണ എന്ന് പറഞ്ഞാൽ അന്നത്തെ പഴയ കാലത്തെ പതിനാറ് അണയാണ് അത്ര ഒരു ഉറപ്പിക പതിനാറണ നാലണ പതിനാറണ ആവുമ്പോ കാലുറുപ്പിയായി കാലുറുപ്പിയ അതാണ് ബഹുമാനപ്പെട്ടവരുടെ കടുക്കലാകുണ്ടായിരുന്നത് അതെടുത്തിട്ട് ആ സാധു ഫക്കീറിന് കൊടുത്തു വൈകുന്നേരമാണ് വൈകുന്നേരമാണ് യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് പോക്കറ്റിലുണ്ടായിരുന്ന നാലെണ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുനിന്ന് വാഴക്കാട്ടേക്കുള്ള ബസ്സിന്റെ കൂലിയാണ് അതുകൊണ്ട് തന്നെ ഫക്കീർ വന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ആണ്ട് എടുത്തു കൊടുത്തു അങ്ങനെ പിന്നെ അവിടുന്ന് വാഴക്കാട്ടേക്ക് നടന്നു പോന്നു എന്നാണ് പറയുന്നത് വീട്ടുകാര് ബഹുമാനപ്പെട്ടവരെ കാണാതെ വളരെ ബേജാറായിരിക്കാണ് പഴയ കാലാണ് അന്ന് ഫോണില്ല അന്ന് വണ്ടിയും സൗകര്യങ്ങളൊന്നും ഇന്നത്തെ പോലെ ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ കായില്ലെങ്കിലും ഇപ്പൊ ഞാനൊക്കെ പൈസ ഇല്ലെങ്കിൽ വേഗം വണ്ടി വെച്ചാണ്ട് പോകും ബസ്സിന് വേഗം കായില്ലെങ്കിൽ വണ്ടി വിളിക്കും വണ്ടി വിളിച്ചാൽ അപ്പൊ കായ് കൊടുക്കണ്ടല്ലോ അപ്പൊ വണ്ടി തീരെ പൈസ ഇല്ലെങ്കിൽ അങ്ങനെ കാട്ടുക വണ്ടി വണ്ടിക്കാരനോട് വരാൻ പറയും ഓനെ നഞ്ഞ് പിന്നെ കാണട്ടോ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു അപ്പൊ നമ്മൾ കൂടുതൽ വലിയ ആളായി അപ്പൊ വസന കായില്ലെങ്കിൽ കാർ ഒളിച്ചു പോകാ മഹാനായ കണ്ണേത്തുസ്താദിനെ സംബന്ധിച്ചിടത്തോളം അന്ന് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ടവർ ബസ്സിന് വേണ്ടി കരുതി വച്ചിരുന്ന കായാണെങ്കിൽ എടുത്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ നടന്ന് നടന്ന് കോഴിക്കോട്ട് നിന്ന് വാഴക്കാട്ടേക്ക് എത്തിയത് അർദ്ധരാത്രി സമയത്താണത്രേ അങ്ങനെ വീടിന്റെ അടുക്കൽ വാ ചെന്നിട്ട് വാതിലുമ്മ മുട്ടി വാതിലുമ്മ മുട്ടിയപ്പോ വാതിൽ തുറന്നു കൊടുത്തു തുറന്നു കൊടുത്തപ്പോൾ അവർക്ക് കാണാൻ സാധിച്ച കാഴ്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ നിന്നിങ്ങനെ വിറക്കാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടുകാരോട് പറഞ്ഞത്രേ ഞാൻ നിങ്ങളെ ബേജാറാക്കില്ലേ എനിക്ക് പൊരുത്തപ്പെട്ട് തരണട്ടോ ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുല്ലേ നിങ്ങൾ എന്നെ കാണാതെ വിഷമിച്ചില്ലേ എനിക്ക് നിങ്ങൾ പുറത്തു തരണട്ടോ എന്ന് വീട്ടുകാരോട് പറഞ്ഞു ഈ അഹമ്മദ് നിങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് മറുപടി ഉണ്ടാകൂല അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് വീട്ടുകാരോട് പൊരുത്തപ്പെടിയിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് കയറിയത് എന്ന് നമുക്ക് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ജീവിതം നമ്മൾ എന്താ കരുതുക നമ്മളാണ് അങ്ങനെ വൈകി വന്നത് ഇപ്പൊ ഞാൻ സാധാരണഗതിയിൽ എന്റെ മനസ്സിൽ വരുന്ന ഒരു ഒരു ഒരു കാര്യം ഞങ്ങളോടാണ് പറയാ ഈ കാലത്ത് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് അങ്ങനെ വൈകി ചെന്നതാണെങ്കിൽ ഞാൻ ഇത്രയും നേരം നേരം വൈകിയിട്ട് നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയതും കൂടി ഇല്ലല്ലോ എന്ന് അങ്ങോട്ട് ചോദിക്കാ ചെയ്യാ നിങ്ങളാരും ഒന്ന് തെരഞ്ഞു വന്നിട്ടൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് ഞാൻ എന്നെ കാണാതെ നിങ്ങൾ ബേജാറായില്ലേ ഞാൻ എത്താത്തതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചില്ലേ ഞങ്ങളെ കഷ്ടപ്പെടുത്തില്ലേ നിങ്ങൾ ഉറക്കൊഴിച്ചില്ലേ ഞാൻ കാരണം നിങ്ങൾ ഉറക്കു പോയില്ലേ അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്നാലേ അഹമ്മദ് ഉള്ളിക്ക് കയറുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കണ്ണയത്തുസ്താദ് അപ്പൊ തന്നെ അവരോട് പൊരുത്തപ്പെടിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് അള്ളാന പേടി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഭാര്യയോ മക്കളോ നാളെ ആശ്രയിൽ ബഹുമാനപ്പെട്ടവർക്കെതിരായി നിൽക്കുമോ എന്നുള്ള പേടി അള്ളാഹു സുബാനഹുവത്താല മഹാനവറുകളുടെ പാത പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് കഴിയുന്ന രൂപത്തിലുള്ള സേവനങ്ങളുമായി മുന്നോട്ടു പോകാൻ നമുക്കും നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർക്കുമെല്ലാം തൗഫീക്കും നൽകട്ടെ ആ പാതയിൽ നിന്ന് വിവടിച്ചു പോയ ആളുകൾക്ക് അതിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു താല തൗഫീക്ക് കൊടുക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും കേട്ടതും റബ്ബുൽ ഇസത്തായ തമ്പുരാൻ ഒരു സാലിഹായ അമലായി നമ്മൾ ഇന്ന് സ്വീകരിക്കട്ടെ പറഞ്ഞത് ഒന്നാമതായി പറഞ്ഞ എന്റെയും കേട്ട നിങ്ങളുടെയും ജീവിതത്തോട് അടുപ്പിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ പറയുമ്പോഴൊക്കെ പലപ്പോഴും പേടിയുണ്ടാക്കുന്ന കാര്യമാണ് പറയാറുള്ളത് നമ്മൾ അർഹതയില്ലല്ലോ എന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷെ നമ്മൾ എല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ പിന്നെ ആരും പറയാണ്ടാവില്ലല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഉസ്താദന്മാര് താഴെക്കുണ്ട് പലരും പറയാൻ വരാത്തത് ചിലപ്പോ ഇങ്ങനെയുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കും അള്ളാഹു സുബാനഹൂവത്താൽ എനിക്ക് പുറത്തു വരട്ടെ നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യാം അള്ളാഹു നമ്മുടെയൊക്കെ ഇത്തരത്തിലുള്ള സേവനങ്ങളെ കബൂൽ ചെയ്യട്ടെ